ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ച് അർജുനനോട് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് സത്വഗുണങ്ങളെക്കുറിച്ച് ഉള്ള വിവരണമാണ് ഇനിയുള്ള വരിയിൽ നൽകുന്നത് തത്ര സത്വം നിർമ്മലത്വാ പ്രകാശകം അനാമയം സത്വഗുണം എന്ന് പറയുന്നത് നിർമ്മലമായ പ്രകാശ സമ്പൂർണമായ അതുപോലെ തന്നെ ഒരു തരത്തിലും ആവരണങ്ങളില്ലാത്ത വളരെ വ്യക്തമായ ഉജ്ജ്വലമായ ഏറ്റവും നല്ല ഗുണങ്ങളെയാണ് സത്വഗുണങ്ങൾ എന്ന് പറയുന്നത് അത് ആ സത്വഗുണം സുഖ സംഘേന ഭദ്രാദി ജ്ഞാന സംഘേന ച അനഘ അനഘ ഹേ പാപമോചിതനായ അർജുന ഈ സത്വഗുണങ്ങൾ സുഖസംഖ്യേന അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് സുഖമായ സുഖസമ്പൂർണമായ അനുഭവമാണ് അതുപോലെ തന്നെ സത്വഗുണം ജ്ഞാനസമ്പൂർണമായ അനുഭവത്തിലാണ് ചെന്ന് ബന്ധിക്കപ്പെടുന്നത് അതായത് സത്വഗുണത്തിലൂടെ പരമമായ സുഖവും പരമമായ ജ്ഞാനവും അറിവും ലഭിക്കുന്നു ഹേ അർജുന അതുകൊണ്ട് സത്വഗുണമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം സത്വരജസ്തമോ ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം സത്വഗുണമാണ് രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാശങ്ക സമുദ്ഭവം രജോ ഗുണം എന്ന് പറയുന്നത് രാഗാത്മകം വിദ്ധി അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ തൃഷ്ണാശങ്ക സമുദ്ഭവം രജോ ഗുണത്തിലൂടെ ആഗ്രഹം കാമം എന്നിവയെല്ലാം ധാരാളമായിട്ട് സമുദ്ഭവിക്കുന്നു അതുകൊണ്ട് രജോഗുണം അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതും ആസക്തിയും ആഗ്രഹവും അമിതമായ വേണമെന്ന തോന്നലുകളും ഉണ്ടാക്കുന്നതാണ് രജോഗുണം തന്നിഭദ്നാദി കൗന്തേയ കർമ്മസങ്കേന ദേഹിനം അതേസമയത്ത് സത്വഗുണം എല്ലാത്തിൽ നിന്നും മോചനം നേടുന്നതും പരമമായ സന്തോഷത്തിലും അല്ലെങ്കിൽ സംതൃപ്തിയിലും അതുപോലെ ജ്ഞാനത്തിലും ബന്ധിക്കുമ്പോൾ രജോ ഗുണം കർമ്മത്തെയാണ് മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്നത് അതായത് നാം ചെയ്യുന്ന കർമ്മം നിഷ്കാമകർമ്മം എന്ന ലെവലിലേക്ക് എത്തുവാൻ സാധ്യമല്ല രജോഗുണ സമന്വിതനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനവും വ്യക്തിത്വവും തമ്മിൽ അഖണ്ഡമായ ബന്ധമുണ്ട് ആ ബന്ധം പല വിധത്തിലുള്ള കാമക്രോധങ്ങൾക്കും കാരണമാകുന്നു തന്നിഭദ്രാതി കൗന്തേയ ഹേ കൗന്തേയ അർജുന കർമ്മ സങ്കേന തന്നിഭദ്രാതി ദേഹിനം ശരീരത്തെ ശരീരത്തിന്റെ ചൈതന്യത്തെ കർമ്മവുമായിട്ട് രജോ ഗുണം ബന്ധിപ്പിക്കുന്നു അതുകൊണ്ട് രജോ ഗുണത്തിന്റെ പ്രത്യേകത സത്വഗുണത്തെക്കാൾ വളരെ താഴ്ന്നതാണ് തമോ ഗുണമാകട്ടെ തമഹ തു അജ്ഞാനജം വിദ്ധി തമസ്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിന അജ്ഞാനത്തിന്റെ പരിസമാപ്തി അജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാം താമസികമായിരിക്കും അല്ലെങ്കിൽ താമസമായിരിക്കും തമസ് എന്നുള്ള ഇരുട്ടിനെ ബന്ധിപ്പിക്കുന്നതാണ് തമസം താമസീകം അല്ലെങ്കിൽ താമസം എന്ന് പറയുന്നത് തമസു തമസ് തു അജ്ഞാനജം വിദ്ധി അജ്ഞാനത്തിലൂടെയാണ് തമസ് താമസിക സ്വഭാവം ഉണ്ടാകുന്നത് മോഹനം സർവദേഹിനം ഇഗ്നോറൻസ് അജ്ഞാനം തന്നെയാണ് കൺഫ്യൂഷൻ തന്നെയാണ് സർവദേഹിനാം താമസി താമസ സ്വഭാവമുള്ള വ്യക്തികളുടെ ശരീരം മുഴുവനും അദ്ദേഹത്തിൻ്റെ ആത്മചൈതന്യം മുഴുവനും ആ വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളും ഈ താമസ സ്വഭാവത്തോടു കൂടി ഉള്ളത് ആയിരിക്കും സർവദേഹിനാം എല്ലാ ശാരീരിക ഭാഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആഗ്രഹങ്ങളും താമസ സ്വഭാവം ഉള്ളതായിരിക്കും പ്രമാദ ആലസ്യ നിദ്ര തന്നിഭദ്നാധിഭാരത പ്രമാദം എക്സൈറ്റ്മെന്റ് ഓവർ എക്സൈറ്റ്മെന്റ് അതുപോലെ തന്നെ ആലസ്യം അതുപോലെ തന്നെ നിദ്ര താൻ നിബദ്നാ തൻ ഭാരത ഇവയെല്ലാമാണ് താമസ സ്വഭാവമുള്ള വ്യക്തികളിൽ നിരന്തരം കാണുന്നത് ഇപ്രകാരം ശ്രീകൃഷ്ണൻ സത്വഗുണ സമന്വിതമായ വ്യക്തി എപ്രകാരം ജ്ഞാനത്തിലും സംതൃപ്തിയിലും വസിക്കുന്നു രജോഗുണ സമന്വിതനായ വ്യക്തി എപ്രകാരം ആഗ്രഹങ്ങളിലും അമിതമായ ക്രോധ തുടങ്ങിയ വികാരങ്ങളിലും കർമ്മത്തിൽ ബന്ധിച്ചും വർത്തിക്കുന്നു അതുപോലെ താമസ സ്വഭാവമുള്ള വ്യക്തിയുടെ ശരീരമാശകലം എപ്രകാരമാണോ അജ്ഞാനം നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എപ്രകാരമാണോ പ്രമാദവും ആലസ്യവും നിദ്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വിവരിക്കുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ത്രയോ ഗുണങ്ങളുടെ ഗുണത്രയികളുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കഴിഞ്ഞു സത്വം സുഖേ സഞ്ജയതി സത്വം ആത്യന്തികമായ സുഖത്തിലാണ് ചേർന്നിരിക്കുന്നത് രജ കർമ്മണി ഭാരത രജസ് വർക്ക് ഫോഴ്സ് എന്നുള്ളതിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജ്ഞാനം ആവൃത്യതു തമഹ പ്രമാദേ സഞ്ചയിത്യുത താമസ സ്വഭാവമാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രമാദത്തിൽ ആവരണം ചെയ്തിരിക്കുന്നു ആ വ്യക്തിയില് തമഹ ജ്ഞാനം ആവൃത്യതു ഇരുട്ട് അദ്ദേഹത്തിന്റെ അജ്ഞാനം അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ആവരണം ചെയ്തിരിക്കുന്നു താമസ സ്വഭാവമുള്ള വ്യക്തികളിൽ ജ്ഞാനത്തിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നതേയില്ല കാരണം അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ജ്ഞാനത്തെ ഇരുട്ടാകുന്ന അജ്ഞാനം കവർ ചെയ്തിരിക്കുന്നു അതേസമയത്ത് ശാസ്ത്രീയമായി ശ്രീകൃഷ്ണൻ വിവരിക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട് ഈ മൂന്ന് ഗുണങ്ങളും ഓരോ വ്യക്തിയിലുമുണ്ട് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഓരോ വ്യക്തിയിലുമുണ്ട് ചിലത് മറ്റ് രണ്ട് ഗുണത്തേക്കാൾ പ്രോമിനന്റ് ആയിട്ട് പ്രൊഡോമിനന്റ് ആയിട്ട് വർത്തിക്കുന്നു രജ തമഹ ചാഭിഭൂയ സത്വം ചില വ്യക്തികളില് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഓവർ പവർ ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വളരെയധികം ഉയരത്തിൽ സത്വം ഭവതി ഭാരത സത്വഗുണം വർത്തിക്കുന്നു അതായത് ചില ഗുണ ചില വ്യക്തികളില് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ പ്രൊഡോമിനന്റ് ആയി വർത്തിക്കുന്നത് സത്വഗുണമായതുകൊണ്ട് ആ വ്യക്തി സത്വഗുണ സമന്വിതനാണ് രജഹ സത്വം തമഹ ച എന്ന് മറ്റൊന്ന് അതായത് രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും മറ്റു ചില വ്യക്തികളിൽ പ്രൊഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു രജോ ഗുണമാണ് സത്വ തമോ ഗുണങ്ങളെക്കാൾ കൂടുതലായിട്ട് മറ്റു ചില വ്യക്തികളിൽ ഉണ്ടാകുന്നത് ഇനി മൂന്നാമതൊരു തരം വ്യക്തിയിൽ തമഹ തമോ ഗുണമാകട്ടെ സത്വം രജസ്തഥ സത്വഗുണത്തെയും രജോഗുണത്തെയും പ്രിഡോമിനേറ്റ് ചെയ്തുകൊണ്ട് വർത്തിക്കുന്നു അതായത് മൂന്ന് ഗുണമുള്ള മൂന്ന് ഗുണങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു ഗുണം മറ്റ് രണ്ട് ഗുണത്തേക്കാൾ കൂടുതലായി വർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി ഒന്നുകിൽ സാത്വികനാണ് അല്ലെങ്കിൽ രാജസനാണ് അതല്ലെങ്കിൽ താമസനാണ് എന്ന് നാം പറയുന്നത് മറ്റ് രണ്ട് ഗുണങ്ങളും അതേ വ്യക്തിയിൽ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ മൂന്നാമത്തെ ഗുണമായിരിക്കും അത് അദ്ദേഹത്തിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് കൂടുതൽ സ്വാധീനാത്മകമായിട്ട് വർത്തിക്കുന്നത് ഇനി സാത്വിക സ്വഭാവമുള്ള വ്യക്തിയുടെ പ്രത്യേകത എന്താണ് സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായത്തെ ഏത് വ്യക്തിയിലാണോ സർവദ്വാരേഷു ശരീരത്തിൻ്റെ എല്ലാ ഉക്കിലും മൂലയിൽ നിന്നും അസ്മിൻ ദേഹി ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രകാശ ഉപജായത്തെ സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും പ്രഭയുടെയും ചൈതന്യം പ്രവഹിക്കുന്നത് ആ ജ്ഞാനം യഥാതഥാ വിദ്യാദ്വിവൃദ്ധം സത്വമിത്യുത ഈ സത്വഗുണ സമന്വിതനായ വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ എപ്പോഴും ജ്ഞാനത്തിൻ്റെ പ്രകാശം നിരന്തരം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ആ ജ്ഞാനത്തിൻ്റെ പ്രകാശവും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പെരുമാറ്റവും വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയും ഇതെല്ലാം കാണുമ്പോൾ ആ വ്യക്തിയുടെ നിരന്തരമായ കർമ്മമാർഗം ചിന്താമാർഗം അവയെല്ലാം സാത്വികമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും സാത്വിക സ്വഭാവമുള്ള വ്യക്തിയുടെ സർവ കർമ്മ പന്ഥാവുകളും വളരെ സാത്വികമായിരിക്കും എന്നർത്ഥം രജോഗുണപ്രധാനിയായ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അടുത്ത ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത് ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാം അശമസ്പൃഹ ലോഭം അതായത് ഗ്രീഡ് അത്യാർത്ഥി അതുപോലെ തന്നെ പ്രവൃത്തിരാരംഭ ഏത് പ്രവൃത്തിയും അസാധാരണമായ വേഗതയോടുകൂടി ആരംഭിക്കുവാനുള്ള ആഗ്രഹം കർമ്മണാം അശമഹ ഏത് പ്രവൃത്തിയിലും റെസ്റ്റ്ലെസ്നെസ് ഒരു തരത്തിലും ശാന്തമായ പ്രകൃതമല്ല വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് അത്യധികം ആവേശത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള കർമ്മണാം അശമസ്പൃഹ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ രജസ്യ ഏതാനി ജായന്തി രാജസീക അല്ലെങ്കിൽ രാജസ ഗുണമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള സ്വഭാവം വളരെ പ്രോമിനൻ്റായിട്ട് പ്രിഡോമിനേറ്റ് ചെയ്ത് അവരുടെ പ്രവൃത്തികളിലും മനസ്സിലും വാക്കുകളിലും കാണുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഏതെല്ലാം ലോഭം പ്രവൃത്തി ചെയ്യുവാനുള്ള അത്യുത്സാഹം ഓവർ ഉത്സാഹം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കർമ്മണാമശമഹം കർമ്മത്തിൽ പ്രവൃത്തിയിൽ റെസ്റ്റ്ലെസ്നെസ് ഇതെല്ലാം രാജസീക രാജസ ഗുണമുള്ള വ്യക്തികളിൽ പ്രൊഡോമിനൻ്റ് ആയിട്ട് കാണുന്നതാണ് അവര് ശാന്തരായിരിക്കില്ല അവർ വളരെയധികം സാത്വിക ഭാവമുള്ളവരായിരിക്കണമെന്നില്ല ശാന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിയെടുക്കണമെന്നുള്ളവരായിരിക്കില്ല മറിച്ച് അത്യുത്സാഹത്തോടുകൂടി ഓവർ ഉത്സാഹം അത്യുത്സാഹം എന്ന പോസിറ്റീവ് ക്വാളിറ്റി അല്ല അമിതാവേശം എന്നുള്ള നെഗറ്റീവ് ക്വാളിറ്റിയോടുകൂടി ഉള്ളവരായിരിക്കും ഇനി താമസ സ്വഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്രകാശോ അപ്രവർത്തിശ്ച പ്രമാദോ മോഹ ഏവച്ച അപ്രകാശം ഒരു താമസ സ്വഭാവം എപ്പോഴും ഒരു തരത്തിൽ നെഗറ്റീവായിട്ട് ചെയ്യാനുള്ള പ്രഭയില്ലാത്ത ചൈതന്യമില്ലാത്ത അപ്രകാശാവസ്ഥ അപ്രവർത്തിഷ്ഠ വിപരീതമായി സംസാരിക്കുക വിപരീതമായി പ്രവർത്തിക്കുക വിപരീതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുക അപ്രവർത്തിഷ്ഠ പ്രമാദം ഹീഡ്ലെസ്നെസ് അഥവാ ഒരു തരത്തിലെ മതോന്മത്തരായിട്ടിരിക്കുക മോഹ ഏവച അജ്ഞാനാന്ധകാരത്തിൽ കൺഫ്യൂഷൻ ഇവയെല്ലാം താമസ സ്വഭാവമുള്ള വ്യക്തികളുടെ കൂടപ്പിറപ്പായിരിക്കും തമസി ഏതാനി ജായന്തേ താമസിക സ്വഭാവമുള്ള താമസ സ്വഭാവമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള അപ്രകാശം അപ്രവൃത്തി പ്രമാദം മോഹ ഏവച ഇവയെല്ലാം ആ താമസ സ്വഭാവത്തിൽ നിന്ന് അവരിൽ ഉണ്ടാകുന്നു അത് വിവൃദ്ധേ അത് അനുനിമിഷം വളർന്നുകൊണ്ടേയിരിക്കും അവർ വലുതാകുന്നതനുസരിച്ച് അവരുടെ താമസ സ്വഭാവവും വലുതായി വളർന്നുകൊണ്ടേയിരിക്കും ഹേ കുരുനന്ദന ഹേ അർജുന ഇതാണ് സാത്വിക ഗുണമുള്ള വ്യക്തികളുടെ സ്വഭാവം രാജസ ഗുണമുള്ള സ്വഭാവ രാജസ സ്വഭാവമുള്ള വ്യക്തികളുടെ വിശേഷങ്ങള് താമസ സ്വഭാവമുള്ള വ്യക്തികളുടെ വിശേഷങ്ങൾ ഇനി നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഒരു വിഷമവുമില്ല നമ്മളുടെ പ്രവൃത്തി സാത്വികമാണോ രാജസമാണോ താമസമാണോ എന്നറിയുന്നതിന് ശ്രീകൃഷ്ണൻ നൽകിയിരിക്കുന്ന ഈ ഡെഫനിഷൻ കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് സാധിക്കും വ്യക്തികളില് സത്വഗുണം പ്രോമിനന്റ് ആയിരിക്കും ചിലപ്പോൾ രജോ ഗുണം ആയിരിക്കും തമോ ഗുണം ആയിരിക്കും കാലക്രമത്തില് വ്യക്തികളുടെ സ്വഭാവത്തില് പ്രവൃത്തിയില് കർമ്മമണ്ഡലത്തില് വാക്കുകളിൽ മാറ്റം സംഭവിക്കാം അവര് രജോ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്ക് വന്നേക്കാം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കോ രജോ ഗുണത്തിൽ നിന്ന് അതിനു മുകളിലുള്ള അവസ്ഥയിലേക്കോ വന്നേക്കാം അപ്രകാരമാണെങ്കിൽ സാത്വിക ഗുണപ്രധാനമായ അവസ്ഥയിലേക്ക് എത്തുന്ന വേളയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം ശ്രീകൃഷ്ണൻ വിവരിക്കുകയാണ് യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതിദേഹഭൃതം അവരില് സാത്വിക ഗുണം നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലെ പ്രവൃത്തി നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തില് തോ പ്രളയം യാതിദേഹഭൃതം അവര് മരിക്കുകയാണെങ്കിൽ സാത്വിക ഗുണം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തഥ ഉത്തമ വിതാം ലോകാൻ അവര് അത്യുത്തമമായ ഏറ്റവും നന്മ നിറഞ്ഞതായ ലോകാൻ അമലാൻ അത് വളരെ പരിശുദ്ധമായ ലോകമാണ് ആ ലോകത്തിലേക്ക് പ്രതിപദ്ധ്യതയെ നയിക്കപ്പെടുന്നു സാത്വിക ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന വേളയിൽ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ദേഹം വെടിയുകയാണെങ്കിൽ ഇഹലോകവാസം വെടിയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും പരിശുദ്ധമായ ഉത്തമമായ നന്മ നിറഞ്ഞ ലോകത്തിലേക്കുള്ള യാത്ര വളരെ സുഗമമായിരിക്കും രജസി പ്രളയം ഗത്വ കർമ്മ സംഘിഷുജായത്തെ രാജസ സ്വഭാവം പ്രൊഡോമിനന്റ് ആയിട്ട് പ്രോമിനന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് പ്രളയം ഗത്വ അദ്ദേഹം മരിക്കുന്നത് എങ്കിൽ കർമ്മ സംഘിഷുജായത അദ്ദേഹത്തിന് പുനർജന്മമുണ്ട് ആ പുനർജന്മം നിരന്തരമായി കർമ്മം ചെയ്യുന്ന കർമ്മികളുടെ കുടുംബത്തിലായിരിക്കും അദ്ദേഹത്തിന് പുനർജന്മം ഉണ്ടാകുന്നത് രാജസ സ്വഭാവമുള്ള വ്യക്തികൾ മരിക്കുമ്പോൾ അവര് പുനർജന്മത്തിന് വിധേയമാകുന്നു ആ പുനർജന്മം അവർക്ക് ലഭിക്കുന്നത് കർമ്മസംഘിഷു കർമ്മത്തിലെ അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളുടെ കുടുംബത്തിലായിരിക്കും ജായത്തെ അവർക്ക് ജന്മം ലഭിക്കുന്നത് തഥാ പ്രലീന തമസി മൂഢ യോനിഷു ജായത്തെ താമസ സ്വഭാവം അന്ധകാരാവൃതമായ താമസ സ്വഭാവം നിറഞ്ഞിരിക്കുന്ന പ്രഡോമിനന്റ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് പ്രലീനം തഥാ മരിക്കുന്നത് എങ്കിൽ മൂഢയോനിഷു വിഡ്ഢികളുടെ അജ്ഞാനാന്ധകാരത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തില് ജായത്തെ അവർക്ക് വീണ്ടും ജനനം ലഭിക്കുന്നു അപ്പൊ സാത്വിക ഗുണം നിറഞ്ഞിരിക്കുന്ന വേളയിൽ മരണം സംഭവിച്ചാൽ അത്യുജ്വലമായ പ്രഭാപൂരിതമായ ഒരു ലോകത്തിലേക്ക് അവരുടെ പ്രയാണം നടക്കുന്നു രാജസ സ്വഭാവമാണെങ്കിൽ പുനർജന്മമുണ്ട് അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു കുടുംബത്തിലായിരിക്കും അവർക്ക് ജന്മം ലഭിക്കുന്നത് താമസ സ്വഭാവം നിറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് അല്ലെങ്കിൽ താമസ സ്വഭാവത്താൽ ആവൃതമായിരിക്കുന്ന സമയത്താണ് വ്യക്തിക്ക് മരണം സംഭവിക്കുന്നത് എങ്കിൽ അവര് ലേസിയായിട്ടുള്ള നിരന്തരം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന താമസ അന്തരീക്ഷമുള്ളതായ ഒരു കുടുംബത്തിലായിരിക്കും അവർക്ക് ജനനം ലഭിക്കുന്നത് കർമ്മണ സുഹൃതസ്യാഹുഹു സാത്വികം നിർമ്മലം ഫലം സാത്വികം നിർമ്മലം ഫലം സാത്വിക സ്വഭാവമുള്ള വ്യക്തികള് സാത്വിക സ്വഭാവമുള്ള സുഹൃത കർമ്മണ സ്യാഹു സുഹൃത കർമ്മ സുഹൃത്ത കർമ്മങ്ങളാണ് സുഹൃതം നന്മ നിറഞ്ഞ പ്രവർത്തികൾ അപ്രകാരമുള്ള കർമ്മങ്ങളിലാണ് അവർ നിറഞ്ഞിരിക്കുന്നത് എങ്കിൽ ആ കർമ്മങ്ങളിലാണ് അവർ നിരന്തരം പ്രവർത്തനോന്മുഖരാകുന്നത് എങ്കിൽ ആ സാത്വിക കർമ്മത്തിലൂടെ ലഭിക്കുന്ന ഫലം റിസൾട്ട് നിർമ്മലം ഫലം പരിശുദ്ധമായ ഫലമായിരിക്കും റിസൾട്ടായിരിക്കും റിവാർഡായിരിക്കും അവർക്ക് ലഭിക്കുക മറ്റൊരർത്ഥത്തിൽ സാത്വിക കർമ്മത്തിലൂടെ നിർമ്മലമായ പരിശുദ്ധമായ നന്മ നിറഞ്ഞ ഫലമായിരിക്കും അവർക്ക് ലഭിക്കുക രജസസ്തു ഫലം ദുഃഖം രാജസ സ്വഭാവമുള്ള വ്യക്തികൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിന്റെ പരിണത ഫലം the last point of their result or the crux of the result അത് ദുഃഖമായിരിക്കും അതേപോലെ തന്നെ അജ്ഞാനം തമസ ഫലം താമസ സ്വഭാവമുള്ളവരുടെ പ്രവൃത്തിയിൽ പരിപൂർണമായി കാണാൻ സാധിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് ലഭിക്കുന്ന ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത് അജ്ഞാനം തമസ് ഇരുട്ട് അജ്ഞാനം ഇഗ്നോറൻസ് ഇവയെല്ലാം ആയിരിക്കും അപ്പൊ സാത്വിക കർമ്മത്തിന് സാത്വിക ബലം രാജസ കർമ്മത്തിന് ദുഃഖം നിറഞ്ഞ ഫലം താമസ കർമ്മത്തിന് അജ്ഞാനം നിറഞ്ഞ ഫലം ഇവയായിരിക്കും ഒരു വ്യക്തികൾക്ക് ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത് എല്ലാ വ്യക്തികളിലും സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടെന്ന് വിവരിക്കുകയുണ്ടായി ആ വ്യക്തികളിലെ സാത്വിക സ്വഭാവം പ്രോമിനൻ്റ് ആണെങ്കിൽ സാത്വിക വ്യക്തി രാജസ സ്വഭാവം പ്രോമിനൻ്റ് ആണെങ്കിൽ രാജസിക വ്യക്തി താമസ സ്വഭാവം പ്രോമിനൻ്റ് ആണെങ്കിൽ താമസ സ്വഭാവമുള്ള വ്യക്തി ഇനി ഗുണാൻ ഏതാൻ അതീത്യ ത്രീൻ ത്രീൻ ഗുണാനേതാൻ അതീത്യ ഈ മൂന്ന് ഗുണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദേഹി ദേഹസമുദ്ഭവാൻ ഈ ദേഹി ജീവചൈതന്യം ശരീരത്തിന്റെ സ്വതസിദ്ധമായ സത്വരജസ് തമോ ഗുണങ്ങളിൽ ബന്ധിതനാകാതെ ബന്ധിതയാകാതെ മൂന്ന് ഗുണങ്ങളെയും അതിജീവിക്കുവാൻ ദേഹത്തിന് എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് ജന്മ മൃത്യു ജരാദുഃഖൈഹി വിമുക്ത അമൃതം അശ്നുതി ജനന നിരന്തരമായ ജനനം അതിലൂടെ നിരന്തരമായ മൃത്യു അതിലൂടെ നിരന്തരമായ ജല അതുപോലെ തന്നെ ദുഃഖം ജനന മരണ ദുഃഖങ്ങളിലെ വിമുക്ത പൂർണ്ണമായും മോചിതനായിട്ട് അമൃതം അമരത്വത്തിലേക്ക് അശ്നുതി പ്രാപിക്കുന്നു അതായത് സാത്വിക രാജസ താമസ മൂന്ന് ഗുണങ്ങളെയും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ഗുണാതീതനായി എല്ലാം ഈശ്വരാർപ്പണമായി കണക്കാക്കിയിട്ട് അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ താനാണ് ചെയ്യുന്നത് ആ പ്രവൃത്തി എന്ന് പോലും ചിന്തിക്കാതെ അതിനപ്പുറത്തേക്കുള്ള അവസ്ഥയിലെത്തിയിട്ട് നിരന്തരം കർമ്മത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ത്രിഗുണാതീതരായി കഴിഞ്ഞാൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല അവർ അമരത്വത്തിലേക്കുള്ള പ്രയാണത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് അടുത്തത് അർജുനന്റെ സംശയമാണ് ഗുണാതീതൻ എന്ന് പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ കൃഷ്ണൻ നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ഗുണാതീതന്റെ ലക്ഷണം എന്താണ് കൈർലിംഗൈഹി സ്ത്രീൻ ഗുണാൻ ഏതാൻ അതീത ഭവതി പ്രഭോ ഹേ പ്രഭു കൃഷ്ണ ഏതാൻ ത്രീൻ ഗുണാൻ അതീത ഈ മൂന്ന് ഗുണങ്ങളെയും സത്വരജസ്തമോ ഗുണങ്ങളെയും അതീതമായി ക്രോസ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ കൈർ ലിംഗൈഹി മാർക്ക് എന്താണ് അടയാളം എന്താണ് ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം അടയാളം എന്താണ് ഗുണാതീതനായ വ്യക്തിയുടെ അടയാളം കിം ആചാര അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുടെ സ്വഭാവം എന്ത് കഥം ചേതാൻ ഏതാൻ ത്രീഗുണാൻ അതിവർത്തതേ അദ്ദേഹം എപ്രകാരമാണ് എപ്പോഴാണ് എങ്ങനെയാണ് മൂന്ന് ഗുണങ്ങളെയും അതിജീവിച്ചവനെന്ന് തെളിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് വർത്തിക്കുന്നത് ചിന്തിക്കുന്നത് പറയുന്നത് കാണുന്നത് അതായത് ഗുണാതീതനായ വ്യക്തിയുടെ വ്യക്തി വ്യക്തമായ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത് അദ്ദേഹം ആചാരാനുഷ്ഠാനങ്ങൾ എപ്രകാരമാണ് എങ്ങനെ വർത്തിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെ പെരുമാറുന്നു ഇതെല്ലാം ഹേ കൃഷ്ണ നീ എന്നോട് വിവരിക്കണം അതിനുത്തരമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറയുകയാണ് പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാക്ഷതി ഇതില് നദ്വേഷ്ടി ഒന്നിനെയും അദ്ദേഹം വെറുക്കുന്നില്ല ഏതിനെ വെറുക്കുന്നില്ല പ്രകാശം ച പ്രവൃത്തിം ച ചൈതന്യമായ പ്രകാശത്തെ വെറുക്കുന്നില്ല പ്രവൃത്തിം ച പ്രവൃത്തിയെ വെറുക്കുന്നില്ല മോഹം ഏവ ഡെല്യൂഷൻ ഒന്നിനെയും വെറുക്കുന്നില്ല ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമുണ്ട് അവരുടെ സ്വഭാവത്തെയും ഹേ പാണ്ഡവ ഈ വ്യക്തി വെറുക്കുന്നില്ല സംപ്രവൃത്താനി നിരന്തരമായ നന്മ നിറഞ്ഞ പ്രവൃത്തികളെയും അദ്ദേഹം വെറുക്കുന്നില്ല നിവൃത്താനി അതുപോലെ തന്നെ അവനവന്റെ ജീവ സന്ധാരണത്തിനാവശ്യമായ പ്രവൃത്തി അനുഷ്ഠിക്കുന്നവരെയും അദ്ദേഹം വെറുക്കുന്നില്ല ന കാംക്ഷതി അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഒന്നും ആഗ്രഹിക്കാതെ ഒന്നിനെയും വെറുക്കാതെ നന്മതിന്മകൾക്കതീതമായി വർത്തിച്ചുകൊണ്ട് ഒന്നിനോടും പകയില്ലാതെ വാശിയില്ലാതെ അസൂയയില്ലാതെ കുശുമ്പില്ലാതെ വർത്തിക്കുന്ന ആ അവസ്ഥയാണ് ത്രിഗുണാതീതമായ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ത്രിഗുണാതീതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റെല്ലാ ഗുണങ്ങളിൽ നിന്നും മോചിതനായി സ്വഭാവങ്ങളിൽ നിന്ന് മോചിതനായി അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന പ്രത്യേകിച്ചൊന്നിനോടും ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് ഉദാസീന വദാസീനോ ഉദാസീനവ ആസീനോ ഗുണൈഹി യോ അല്ലെങ്കിൽ ഗുണൈഹി യഹ നവിചാല്യത്തെ സത്വരജ തമോ ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തില് ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധ്യല്ല സാത്വിക രാജസ താമസ ഗുണങ്ങൾക്ക് ഇദ്ദേഹം അടിമയല്ല അടിമപ്പെടുന്നുമില്ല നവിചാല്യത ഇദ്ദേഹത്തിന് ഇളക്കാൻ സാധ്യമല്ല ഉദാസീനവത് ആശീനോ ഈ എല്ലാവിധത്തിലുള്ള പ്രവൃത്തികളോടും അദ്ദേഹം അൺഅറ്റാച്ച്ഡ് ആയിട്ട് വർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉദാസീനവർ ആശീനോ എല്ലാത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഉദാസീനനെ പോലെ അൺഅറ്റാച്ച്ഡ് ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ഗുണാ വർത്തന്ത ഇതി ഏവ ഗുണം മൂന്ന് ഗുണങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ആ ഗുണം യോ അവതിഷ്ഠതി ന ഇംഗത് ആ ഗുണങ്ങളൊന്നും തന്നെ വർത്തിക്കുന്ന അവസരത്തിലും അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്നില്ല ചലിപ്പിക്കുന്നില്ല ഇളക്കുന്നില്ല ഈ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടാകാം പക്ഷേ ആ ഗുണത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിനെ നെഗറ്റീവിലേക്കോ മറ്റൊന്നിലേക്കും കൊണ്ടുപോകുന്നില്ല അദ്ദേഹത്തിന് ഇളകാത്ത മനസ്സിനെ ഇളക്കാൻ ഈ ഗുണങ്ങൾക്ക് സാധിക്കുന്നില്ല അതേസമയത്തും ഈ ഗുണങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം സമ ദുഃഖ സുഖ സ്വസ്ഥ ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും സ്വസ്ഥ അചഞ്ചലമായിട്ടിരിക്കാൻ സാധിക്കും ഈ വ്യക്തിക്ക് അദ്ദേഹം സ്വസ്ഥൻ തന്നെയായിരിക്കും സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയുന്നില്ലേ സ്വസ്ഥ സ്വതസിദ്ധമായ അവസ്ഥയില് അചഞ്ചലനായിട്ടിരിക്കുന്നത് സ്വസ്ഥാവസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമലോഷ്ട അസ്മ കാഞ്ചന അദ്ദേഹത്തിന് കല്ലും മണ്ണും സ്വർണവും ആയിരിക്കും ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിന് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല ഒന്നും അദ്ദേഹത്തിൻ്റെ പരിധിക്കപ്പുറം സ്വാധീനിക്കില്ല അത് മണ്ണാണെങ്കിലും കല്ലാണെങ്കിലും സ്വർണമാണെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ വർത്തിനെസ് അറിയാം ആ വർത്തിനെസ്സിനപ്പുറം അദ്ദേഹം ആ വസ്തുക്കളിൽ ഇളകില്ല തുല്യ പ്രിയ അപ്രിയോ ഇഷ്ടമുള്ളതിനോടും ഇഷ്ടമില്ലാത്തതിനോടും തുല്യമായ വീക്ഷണമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക ധീര തുല്യ നിന്ദാത്മ സംസ്തുതി ആര് നിന്ദിച്ചാലും ആര് സ്തുതിച്ചാലും ആ ധീരൻ ധൈര്യശാലിയായ മാനസികാവസ്ഥയോടുകൂടി വർത്തിക്കുന്ന ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം നിന്ദ അദ്ദേഹത്തിനെ താഴ്ത്തുകയോ സ്തുതി അദ്ദേഹത്തിനെ ഉയർത്തുകയോ അല്ലെങ്കിൽ ഡിപ്രഷനോ എക്സൈറ്റ്മെന്റോ അദ്ദേഹത്തിൽ കാണുവാൻ സാധ്യമല്ല മാന അപമാനയോ തുല്യ സ്തുല്യോ മാനവും അദ്ദേഹത്തിന് തുല്യമാണ് അപമാനവും അദ്ദേഹത്തിന് തുല്യമാണ് തുല്യസ്തുല്യോ ഏറ്റവും തുല്യമാണ് ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മിത്ര അരിപക്ഷയോഹോ സ്വന്തം പക്ഷത്തിരിക്കുന്ന മിത്രമാണെങ്കിലും അരിപക്ഷയോഹോ ശത്രുപക്ഷത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും തുല്യ അപ്പോഴും അദ്ദേഹത്തിന് തുല്യം തന്നെയാണ് അതായത് മാനാപമാനയോഹോ തുല്യ മിത്രാരിപക്ഷയോഹോ തുല്യ അപ്പോഴെല്ലാം തന്നെ അവർക്ക് മാനം അപമാനം തുല്യമാണ് ശത്രുമിത്രം അദ്ദേഹത്തിന് തുല്യമാണ് സർവ ആരംഭപരിത്യാഗി ഏത് കർമ്മം തുടങ്ങുമ്പോഴും താനാണ് ചെയ്യുന്നത് താനാണത് തുടങ്ങുന്നത് എന്ന ധാരണ പരിത്യജിച്ചവൻ ആരാണോ ഗുണാതീത സ ഉച്യത്തെ അദ്ദേഹമാണ് ഗുണാതീതനായിട്ട് വർത്തിക്കുന്നത് ച യോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ ആ വ്യക്തി നിരന്തരമായ ഉപാസനാമാർഗത്തില് ഭക്തിയോഗേന ഭക്തിയോടുകൂടി മാംസേവതെ എന്നെ തന്നെ സേവിച്ചു കൊണ്ടിരിക്കും സ ഗുണാൻ സമതീത്യൈഹി താൻ ബ്രഹ്മഭൂയായ കൽപ്പതേ താൻ എല്ലാ ഗുണത്തിൽ നിന്ന് അതീതനാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ബ്രഹ്മചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നറിഞ്ഞുകൊണ്ട് ബ്രഹ്മചൈതന്യത്തിൻ്റെ ആ അസ്തിത്വത്താൽ പ്രവർത്തിക്കുന്നു എന്ന് കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭൂമിയിൽ നിരന്തരം വർത്തിക്കുന്നു ബ്രഹ്മഭൂയായ കൽപ്പതേ അദ്ദേഹം ബ്രഹ്മത്തിന്റെ അവസ്ഥയിലേക്ക് സച്ചിത് ആനന്ദ ബ്രഹ്മചൈതന്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാനും എത്തിച്ചേരുവാനും ഏറ്റവും അധികം അനുയോജ്യനായ വ്യക്തിയാണ് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ബ്രഹ്മചൈതന്യത്തിൽ തന്നെയാണ് ഞാൻ വർത്തിക്കുന്നത് പ്രതിഷ്ഠ എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എൻ്റെ ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അഹം പ്രതിഷ്ഠ ഞാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഏത് തരത്തിലുള്ള ബ്രഹ്മചൈതന്യം അമൃതസ്യ അവ്യയസ്യ അസാധാരണമായ മാനിഫെസ്റ്റേഷനുള്ള അമരത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ശാശ്വതസ്യ ധർമ്മസ്യ ശാശ്വതമായ ധാരയതീതി ധർമ്മ ധാർമ്മിക മൂല്യങ്ങളുടെ സിംബോളിക് റെപ്രസെൻറ്റേഷനായ സുഖസ്യ ഏകാന്തികസ്യ പരമമായ സുഖത്തിൻ്റെയും ഏക ബിന്ദുവിൽ ചൈതന്യം തുളുമ്പുന്ന ഏകാന്തികസ്യച ഒന്നിൽ ചെന്ന് അവസാനിക്കുന്നതുമായ ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് താൻ അല്ലെങ്കിൽ തന്നിലുള്ള ശക്തി എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കും ത്രിഗുണാതീതനായ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യായത്തില് സത്വരജസ്തമോ കുറിച്ച് വളരെയധികം ഭംഗിയായി വിവരിക്കുന്നു ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗയോഗോ നാമ ചതുർദശോ അധ്യായ ഗുണത്രയ വിഭാഗയോഗം എന്ന പതിനാലാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു